സർഗം സർഗം പതിമൂന്ന് ഇരുപത്തൊന്ന് സംസാര മോക്ഷാർത്ഥം മാനസീ സഹബന്ധ സ്വരൂപം ആത്മജ്ഞാത്വം ഒരു ശാസ്ത്രപ്രമാണത ജീവൻമുക്ത ചരന്തീയ ഹേ പ്രാഹരി തഥാ കർമ്മശേഷ അന്യേയും വ്യക്തസാധന അപ്പോ സംസാര ദുഃഖമൊട്ട സംസാര ദുഃഖത്തിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി മാതൃശയിൽ ബന്ധം എന്നെ ബന്ധുക്കളോട് കൂടി ചേർന്ന് ഇവിടെ വസിഷ്ഠൻ സ്വയം തന്നെ രാഘവന്റെ ഒരു ബന്ധുവായിട്ട് ആയിട്ടാണ് പറയുന്നു അതുകൊണ്ട് എന്നെ പോലെയുള്ള ബന്ധുക്കളോട് ചേർന്ന് ശാസ്ത്ര പ്രമാണം ഗുരുവിൽ ശാസ്ത്രത്തിൽ നിന്നും അല്ലെങ്കിൽ ശാസ്ത്ര പ്രമാണത്തിൽ നിന്നും അല്ലെങ്കിൽ ശാസ്ത്രത്തിൽ നിന്നും പ്രമാണങ്ങളിൽ നിന്നും പ്രത്യക്ഷാനുമാനം മനസ്സിൽ അർത്ഥാഹത്യാനും പ്രമാണങ്ങൾ സ്വീകരിക്കുന്നവരാണ് അതുകൊണ്ട് ശാസ്ത്രപ്രമാണമെന്നോ അല്ലെങ്കിൽ ശാസ്ത്രവും മറ്റു പ്രമാണങ്ങളെന്നോ പറയാം ശാസ്ത്രപ്രമാണങ്ങളിൽ നിന്നും ആത്മനസ്വരൂപം ജ്ഞാനമാണ് സ്വസ്വരൂപത്തെ അറിഞ്ഞിട്ട് ആത്മബോധത്തെ നേടിയിട്ട് ഇവ ഇവിടെ ഈ ലോകത്ത് ജീവൻമുക്താവ് ചരന്തി ജീവൻമുക്തന്മാർ ചരിക്കുന്നു ചരിക്കുന്നു ജീവിക്കുന്നു യഥാ ഹരിഹരാദേഹ എങ്ങനെയാണോ ഹരിഹരൻ തുടങ്ങിയവ യഥാ ബ്രഹ്മർഷി എങ്ങനെയാണോ ബ്രഹ്മർഷി തഥാ വിഹര അതുപോലെ വിഹരിക്കുന്നു അപ്പൊ വിഹരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ യാതൊരു തരത്തിലുള്ള മാനസികമായ സംഘർഷങ്ങളും സന്താപങ്ങളും ഇല്ലാതെ പൂർണമായ സന്തോഷം ജീവൻ മുക്തന്മാരുണ്ട് ജീവിക്കുന്നുണ്ട് അതിന് ഉദാഹരണമായിട്ടാണ് പറഞ്ഞത് ഹരിയും ഹരനും അതിന്റെ ഉദാഹരണം പറയുന്നത് അവരവരോട് കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നു ജീവിതമാണ് ഭാരിച്ച കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കും പക്ഷെ കർമ്മങ്ങളൊന്നും അവരെ ബുദ്ധിമുട്ടിക്കുകയില്ല അതുപോലെ ബ്രഹ്മർഷി വേദങ്ങളിൽ പ്രസിദ്ധമായ ബ്രഹ്മർഷി പുരാണങ്ങളിൽ പ്രസിദ്ധരായിരിക്കുന്ന ബ്രഹ്മർഷി ഇവരെല്ലാം പറയുന്നത് എല്ലാവരും അവരവരുടെ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു അപ്പൊ ജീവൻമുക്തന്മാർക്ക് അങ്ങനെ ജീവിക്കുന്നതിന് അവരുടെ പ്രവൃത്തി ഒന്നും തടസ്സം ഇതാണ് ഇനിയും പറയാൻ പോകുന്നത് അല്ലാതെ ഇവിടെ പറയുന്ന സ്വരൂപം ആത്മനോജ്ഞാനം ആത്മാ സ്വരൂപത്തെ അറിയുന്നതിനോ പിന്നെ അങ്ങനെ അറിഞ്ഞ് ജീവിക്കുന്നതിനോ പ്രവൃത്തികൾ ഒരു തരത്തിലുള്ള പ്രവൃത്തികളും ഒരു തരത്തിലുള്ള തടസ്സവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ആശയം അതാണ് ഇവിടെ പറഞ്ഞത് ആണോ ഉദയരാഘവ ഗുരുശാസ്ത്ര പ്രമാണത ഗുരുശാസ്ത്രത്തിൽ ഗുരുവിൽ നിന്ന് ശാസ്ത്രത്തിൽ നിന്നും പ്രമാണത്തിൽ നിന്നും ആത്മന സ്വരൂപം ഞാൻ സ്വസ്വരൂപത്തെ അറിഞ്ഞിട്ട് യഥാ എങ്ങനെയാണോ ഹരിഹരാലയ ഹരിഹരാദികൾ യഥാ ബ്രഹ്മഷയ എങ്ങനെയാണോ ബ്രഹ്മഷ്മ അന്യേ ഇച്ഛ മറ്റുള്ളവരും ജീവൻ മുക്ത ജീവൻ മുക്തമ്മ ഇഹചരത്തി ഈ ലോകത്തിൽ ജീവിക്കുന്നത് ഇവിടെ ഭൂമണ്ഡലത്തിലാണെങ്കിൽ ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ തഥാവിഹല അങ്ങനെ വിഹരിക്കും സന്തോഷിച്ച് ജീവിക്കുന്നതിനാണ് വിഹാരം എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ ഈ സ്വരൂപജ്ഞാനം ഒരാൾക്ക് സന്തോഷിച്ച് ജീവിക്കുന്നതിന് സഹായിക്കുന്നു എന്നാണ് പറയുന്നത് അനന്താനേഹ ദുഃഖാനി സുഖം തിമ്മതവോപം നാം സുഖേഷു ബന്ധീയ ദൃഷ്ടി ദുഃഖാനുബന്ധിഷു അനന്താനേഹ ദുഃഖാനേഹ ദുഃഖാനി അനന്തം ഇവിടെ ദുഃഖങ്ങൾക്ക് അറിയില്ല നിരന്തര ദുഃഖങ്ങളുണ്ട് സുഖം തിരുണലവം അതിനിടയ്ക്കുള്ള സുഖം എന്ന് പറയുന്നത് തിരുണലവം പുല്ലുപോലെ ക്ഷുദ്രമാണ് നിസ്സാരമാണ് പുല്ലെന്ന് പറയുന്ന ഒരു നിസ്സാരമാണ് മനുഷ്യന്റെ കുട്ടി നശിപ്പിച്ച് കളയുന്നു നിസ്സാരമായ കാര്യം അങ്ങനെ പുല്ലുപോലെ നിസ്സാരമായിരിക്കുന്ന ലവം സ്വല്പം നിസ്സാരമായ പുല്ലുപോലെ അതിനോട് ഭൂമിക്കാമെന്നുള്ള ഇതാണ് സുഖം അതുകൊണ്ട് അതഹ ദുഃഖാനുബന്ധിഷ സുഖേഷു ദുഃഖം തുടർന്നു വരുന്നതായ സ്ഥലങ്ങൾ സുഖമെന്നാണ് ദുഃഖം വരുന്നത് ഇവിടെ ദൃഷ്ടി നബദ്ധനീയാണ് മനസ്സിനെ ഉറപ്പിക്കരുത് ദൃഷ്ടി മനസ്സ് ബുദ്ധി ഇതിനെ സുഖത്തിൽ നീ ഉറപ്പിക്കരുത് തുടർന്ന് ദുഃഖത്തെ ഉണ്ടാകുന്നതാണ് ഇത് സാധാരണ പറയുന്നതാണ് ആണ് വിഹ ദുഃഖാനി അനന്താനി ഇവിടെ ദുഃഖങ്ങൾ അനന്തമാണ് തൃണലവ ഉപമം സുഖം തൃണ പുൽ നിസാരമായ പുല്ലിന് തുല്യമാണ് നിസാരമാണ് സുഖം അതാകൊണ്ട് ദുഃഖാനുമന്വേഷം സുഖേഷ് ദുഃഖം തുടർന്നു വരുന്നതായ ദുഃഖം എന്ന് പറയുന്ന അനന്തരഫലങ്ങളുണ്ടാകുന്നതായ സ്വതങ്ങളിൽ ദൃഷ്ടി ന ബന്ധീയ മനസ്സിനെ ഉറപ്പിക്കരുത് ബന്ധീയ എന്ന് വെച്ചാൽ പെട്ടുക എന്നുള്ളതാണ് ഇവിടെ ഉറപ്പിക്കുന്നത് ബന്ധുബന്ധനം അനന്തം അനായാസം തത്പദം സാരസിദ്ധയെ സാധനീയം പ്രയത്നേന പുരുഷേണ എന്തെന്നാണോ അനന്തമായിരിക്കുന്നത് അനായാസം എന്നാണോ ആയാസരഹിതമായിരിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ ഇവൻ മുക്തന്മാർ വിഹരിക്കുന്നു അത് അനായാസമായി വിഹരിക്കുന്നു ക്ലേശങ്ങളില്ലാതെ ജീവിക്കുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള അത്തപ്പദം മോക്ഷപദം അതിനാണ് ഈ പറയുന്നതെല്ലാം വിശേഷിപ്പിക്കുന്നത് അത് സാരസിദ്ധയെ മുമ്പ് പറഞ്ഞതായ ജീവന്റെ സാരം ജീവൻ മുക്തി ജീവൻ മുക്തി എന്ന് പറയുന്ന ആ സാരത്തിന്റെ സിദ്ധിക്ക് വേണ്ടി വിചാരത പുരുഷേണ പ്രയത്നേന സാധനീയം മുക്തിപഥത്തിനു വേണ്ടി അതിനെ ആത്മതത്വത്തെ നേടണം അല്ലെങ്കിൽ മുക്തിയെ നേടണം വിചാരകാലമുള്ളവൻ പ്രയത്ന പരിശ്രമം കൊണ്ട് പുരുഷ സാധന അവൻ അതിനെ സാധനീയം നേടേണ്ടതാണ് ആ തത്വത്തെയാണ് ഇവിടെ പറയുന്നത് യഥാനന്ദം അനായാസം തത്വം അപ്പൊ ആ തത്വത്തെ ജീവിക്കുന്നവനും അനായാസമായി ജീവിക്കുന്നു ആയാസരഹിതനായി ജീവിക്കുന്നു അതിലൂടെ ശ്രദ്ധിക്കുന്നതാണ് സാരസിദ്ധി മുക്തി അതിനുവേണ്ടി ചെയ്യേണ്ടതാണ് പ്രയത്നേന അതിനെ നേടുക എന്നുള്ളത് മുക്തി എന്ന് പറയുമ്പോൾ ദുഃഖങ്ങളിൽ നിന്നുള്ള മുക്തി എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നുള്ള മുക്തി അതാണ് ഇവിടെ പറയുന്നത് സർവപ്രശ്നങ്ങളിൽ നിന്ന് അതിന് അതുകൊണ്ടാണ് അതിനെ വിഹരിക്കുന്നു എന്ന് പറയുന്നത് തേവ പുരുഷാർത്ഥസ്യ ഭാജനം പുരുഷോത്തമാഹ അനുത്തമം പദാലംബിക്കണോ യേശാം ഗതജ്വരം തേ പുരുഷോത്തമാത്മേവശാസ്ത്രം പുരുഷോത്തമന്മാർ പുരുഷന്മാരിൽ ഉത്തമരായിട്ടുള്ളവരാണ് ആ പുരുഷാർത്ഥത്തിന് അധികാരിയായിരിക്കുന്നത് ജീവൻ മുക്തിക്ക് അധികാരിയായിരിക്കുന്നത് അവരാണ് യേശാം ഗതജ്വരം അനുത്തമ പദാലം മന ആരുടെ മനസ്സാണോ അതങ്ങനെ ഗതജ്വരം ജ്വരം താപം ദുഃഖം അതില്ലാത്തത് ദുഃഖമില്ലാത്ത മനസ്സ് അനുത്തമ പദാലമി അനുത്തമമായ അത്യുത്തമമായ പദാലസ്യം ആ പദത്തെ ആശ്രയിച്ചിരിക്കുന്ന എന്ന മനസ്സിനെ വിശേഷിക്കുന്നു അനുത്തമം ന ഉത്തമോ യസ്മ ന ഉത്തമോ ഏതിൽ നിന്നാണോ ഇനിയൊരു ഉത്തമം ഇല്ലാത്തത് അതാണ് അനുത്തമം അത്യുത്തമം അതിശ്രേഷ്ഠം അപ്പോൾ അതിശ്രേഷ്ഠമായ പദം ജീവൻ പദം അതിനെ ആശ്രയിച്ചിരിക്കുന്ന ഗതജ്വരമായ മനഃ ഏഷാം ആർക്കാണോ ഉള്ളത് തേ പുരുഷോത്തമ ആ പുരുഷശ്രേഷ്ഠന്മാർ ഏവ അവർ തന്നെയാണ് പുരുഷാർത്ഥ പാചനം പുരുഷാർത്ഥത്തിന് അധികാരികളായിരിക്കുന്നു പാചനം വെച്ച അധികാരികൾ ഇതെല്ലാം ആ ജീവൻമുക്തിയുടെ ഫലത്തെക്കുറിച്ച് പറയുന്നു സംഭോഗാസന മാത്രേണ രാജ്യാദിഷു സുഖേഷിയെ സന്തുഷ്ട ദുഷ്ട മനസ്സോ വിദ്ധിത്താൻ അന്ധതദ്ധുരാ രാജ്യാദിഷു സുഖേഷു രാജ്യം പോലെയുള്ള സുഖങ്ങളിൽ അത് ഇവിടെ രാമനോട് പ്രത്യേകിച്ചും പറയും രാമൻ ഇനി അടുത്ത രാജ്യം അധികാരിയായിട്ടാണ് കഥയനുസരിച്ച് അതുകൊണ്ട് പ്രത്യേകം എടുത്തു പറയുന്നു സംഭോഗാസനമാണ് ഭോഗസുഖങ്ങളിലും എല്ലാ തരത്തിലുള്ള ഭൗതികമായ സുഖങ്ങളും ഭക്ഷണം പോലെയുള്ള കാര്യങ്ങളിലും മാത്രം ഈ ആരാണോ സന്തുഷ്ടന്മാരായി മനുഷ്യനങ്ങനെ സന്തോഷിക്കാൻ ഈ ഭൗതികമായ സുഖങ്ങളിലും മനുഷ്യൻ സന്തോഷിക്കും പക്ഷെ അവർക്ക് ഇവിടെ പറയുന്ന ജീവൻ മുക്തി സുഖം കിട്ടും എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ഉള്ള മോചനം കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് ദുഷ്ട മനസ്സാണ് ദുഷ്ട മനസ്സുള്ളവർ ദുഷ്ട മനസ്സല്ല ഇതൊക്കെ വായിച്ച് സ്വയം അർത്ഥം മനസ്സിലാക്കുന്ന ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണുമ്പോൾ അത് വിശേഷിച്ച് മനസ്സിലാകും കേട്ടോണ്ടിരിക്കുന്നവർക്ക് പ്രശ്നമില്ല ദുഷ്ട മനസ്സായ ഏതൊരു വ്യക്തികളും ദ്വിതീയ ബഹുവചനമാണ് പ്രഥമയാഗവനം അങ്ങനെ ഇരിക്കും കേട്ടില്ല ദുഷ്ട കുറച്ചുകൂടെ ദുഷ്ടമനാ ദുഷ്ടം മനോ യേഷാം ദുഷ്ടമനാഹ ദുഷ്ടമനസ്സാണ് സോ വരുമ്പോഴത്തേക്കും അത്വസന്ധ്യസ്ഥാതൂതാകരൂപ സുതോളിക്കുഭക്തം ഹതി സകാരത്തിന്റെ ദുരിതവിശ്രമങ്ങൾ ദുഷ്ടമനാഹ ദുഷ്ടമനസ്സവും ദുഷ്ടമനസ ദുഷ്ടമനസ്സും ദുഷ്ടമനസ്സും ദുഷ്ടമനസ ഇതിലേക്ക് പെട്ടെന്നറിയാൻ പറ്റും സമാസം സമാസം ബഹുരീ സമാസം അല്ലെങ്കിൽ മനഹ മനസ്സി മനാംസി ഈ ശബ്ദം പുല്ലിംഗമാണ് മനസ്സെന്ന് നമസ്കരിക്കണം ഒറ്റയ്ക്ക് വരുമ്പോൾ നമസ്കരിക്കണം മനഃ മനസ്സി മനാംസി ഇതെന്താണ് ദുഷ്ട മനസ്സതത്താൻ അന്ധതർദുരാൻ ഇതൊക്കെ എന്താണ് പുല്ലിംഗത്തിന്റെ വിശേഷമാണ് ദുഷ്ട മനസ്സുള്ളവരായ ആ അന്ധദർദുരങ്ങൾ ദർദുരത്തിന്റെ തവള പാതാളത്തവള അങ്ങനെ ഒരു തവളയുണ്ട് അത് പാതാളത്തിന്റെ പാതാളത്തിന്റെ വെച്ചാൽ മണ്ണിന്റെ അടിയിലായിരിക്കുന്നത് വല്ലപ്പോഴും പുറത്തു അതാണ് പാതാളത്തവള അതാണ് അന്ധദർദുരാണ് അത് കേരളത്തിന്റെ പ്രത്യേക ജീവിയാണ് പ്രത്യേക പദവി കിട്ടിയ ജീവിയാണ് പാതാളത്തം എന്നത് അപൂർവമാണ് എല്ലായിടത്തും അപ്പോ അതിന് അന്ധകർദ്ദനം എന്ന് പറയുന്നത് എന്താണ് വെളിച്ചവിടെ എത്ര സ്ഥലത്താണ് അന്ധനാണ് കാഴ്ചയില്ലാത്തതാണ് ഒരു കാഴ്ചയൊക്കെ ഉണ്ട് പക്ഷെ മണ്ണിന്റെ അടിയിൽ ഇരിക്കുന്നൊന്നും കാഴ്ചയില്ലാത്ത അപ്പൊ വളർന്നപ്പോൾ ദുഷ്ട മനസ്സാണ് അവര് അവരൊക്കെ എന്താണ് അവര് ലജ്ജാദിഷു സുഖേഷു സംഭോഗ അസുഖമാത്രേണ ഈ സന്തുഷ്ട രാജ്യങ്ങളിലും സുഖങ്ങളിലും എല്ലാം ആരാണോ സന്തുഷ്ടരായി ഭൗതികമായ സുഖങ്ങളിൽ മാത്രം സന്തുഷ്ടരായി അവര് ആ പാതാളത്തവളകൾ എന്തുകൊണ്ടങ്ങനെ വയ്ക്കുന്നു അവരുടെ മനസ്സ് ദുഷിച്ചു പോയി എങ്ങനെ ദുഷിച്ചു പോയി ഭൗതികാസക്തി പറയുന്നത് സത്യമാണ് മനുഷ്യന് ഭൗതികാസക്തി വന്നോ അവന്റെ മനസ്സ് ദുഷിച്ചു ഈ ഭൗതികാസക്തി തെറ്റിദ്ധരിക്കരുത് ഏതോ ലൗകികൾക്കുണ്ടാവുന്ന ഭൗതികാസക്തി ആത്മീയക്കാർക്കുണ്ട് ലൗകികർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അതൊരു പ്രത്യേക ഐറ്റമാണ് ആരുടെ മനസ്സിൽ കയറി ഭൗതികാസ ഒടുങ്ങാത്ത തൃഷ്ണ ഭൗതികത്തോടുള്ള തൃഷ്ണ അതിന് പ്രത്യേകിച്ച് ലൗകികമാകുന്നു ആരുടെ മനസ്സിൽ കയറിയിട്ട് അത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതൊരു ദുഷ്ട മനസ്സ് അത് വരാതെ മനസ്സിനെ ഒന്ന് പൊതിഞ്ഞ് പിടിക്കാൻ പറ്റിയ ഒരു ഭാഗ്യമാണ് എന്താ കുഴപ്പം അത് ഭൗതികത്തിലായാലും ശരി ആത്മീയത്തിലായാലും ശരി ഭൗതിക ആസക്തി വന്നു കഴിഞ്ഞാൽ മനസ്സ് സംഘർഷം വരുന്നു സംഘർഷത്തിന് നമ്മുടെ പുറത്തേക്ക് ഒന്നും നടക്കണ്ട യുദ്ധമില്ലാത്ത സ്ഥലത്തിരുന്നാലും നമ്മുടെ മനസ്സിൽ നിരന്തരം സംഘർഷങ്ങൾ കാമത്തിന്റെ പേരിൽ ബോധത്തിന്റെ പേരിൽ അസൂയയുടെ പേരിൽ പിന്നെ അതിനെ തുടർന്ന് വരുന്ന സമ്പത്തിന്റെ പേരിൽ അധികാരത്തിന്റെ പേരിൽ കീർത്തിയുടെ പേരിൽ ഇങ്ങനെയൊക്കെ നിരന്തരമായി മനുഷ്യന്റെ മനസ്സിൽ സംഘർഷം വന്നുകൊണ്ടേ അപ്പോ നമ്മുടെ നമുക്ക് ശത്രുവും മിത്രവും ഉണ്ടോ എന്നുള്ളതാണ് അത് ഈ ലോകത്തിന്റെ സ്വഭാവമാണ് ശത്രുവും മിത്രവും ലോകത്തെല്ലാത്തിലുമുണ്ട് അചരങ്ങളായ ജീവികൾക്ക് ഒരു ശത്രുവും മിത്രവും ചരിക്കാത്ത ചരിക്കുന്ന പക്ഷം മൃഗാദികൾക്ക് പോലും ശത്രുവും മിത്രവും നമ്മൾ മനുഷ്യനെ ഇതിൻ്റെയൊക്കെ ശത്രുക്കൾ നമ്മളവരെ ഉപദ്രവിക്കുന്നു അകാരണമായി ചിലപ്പോൾ നമ്മളവരെ സ്നേഹിക്കും ശത്രുമിത്രങ്ങൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന പ്രകൃതിയുടെ ഒരു നിയമമാണ് ആർക്കും അതിൽ നിന്ന് മാറിയിരിക്കാൻ പറ്റില്ല ഒരു ജീവനുള്ള വസ്തുവിന് ശത്രുമിത്രാദികൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും ഈ ലോകത്തുള്ള വൈറസുകൾ മുഴുവൻ നമ്മുടെ ശത്രുക്കളല്ല എന്നാണ് നമ്മൾ കാണുന്നത് എല്ലാ ശത്രുക്കളല്ല അതിനെ കൊല്ലാൻ വേണ്ടി നമ്മൾ എന്തെല്ലാം ചെയ്യും ശത്രുമിത്രങ്ങളില്ലാതെ ഒരു ജീവിയെ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല ഇവിടെ പറയുന്ന കുറിച്ചല്ല ആ മനോഭാവം ശത്രു മിത്ര മനോഭാവം മനസ്സിനെ കലുഷിതമാണ് അത് ഇവനെന്റെ മിത്രമാണ് മൈത്രീഭാവന ഈ മൈത്രീഭാവന എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിനെ അല്ലാതെ കലുഷിതമാണ് എന്തുകൊണ്ട് അവിടെയും ആസക്തി ഉണ്ടാകും ഒരാളുടെ മൈത്രി ഭാവന ഉണ്ടാക്കുമ്പോൾ അവിടെ ആസക്തി ഉണ്ടാകും ആസക്തി ഉണ്ടായിരുന്ന മനുഷ്യൻ സ്വാർത്ഥപ്രേരിതനായി ഒരാള് സ്വാർത്ഥം തനിക്ക് വേണ്ടി പാപം ചെയ്തെന്ന് എനിക്കില്ല പക്ഷെ പരാർത്ഥം പാപം ചെയ്തു എന്തുകൊണ്ട് മിത്രത്തോടുള്ള ആസക്തി ഇതൊക്കെ മനസ്സിനെ കലുഷിക്കണം അപ്പൊ മിത്രങ്ങളോടായാലും ശരി ആസക്തി ദോഷം ശത്രുക്കളോടാകുമ്പോൾ അത് വിദ്വേഷ മനസ്സിനെ കലുഷിക്കണം ആരോടെങ്കിലും ശത്രുത നമ്മൾ മനസ്സിൽ വന്നു മനസ്സാകെ അസ്വസ്ഥമാണ് പരാജയപ്പെടുത്തണം അതിനോട് പ്രതികാരം ചെയ്യണം അല്ലെങ്കിൽ അവനെ ഒഴിവാക്കണം അവനെ ജയിക്കണം അവൻ നശിക്കണം ഈ ചിന്തകളോട് മനസ്സിന് സംഘർഷം ഇതൊന്നും നടന്നില്ല മനസ്സങ്ങോട്ട് സംഘർഷം അപ്പോൾ അവിടെയും സംഘർഷം അപ്പോൾ ശത്രു മിത്രങ്ങളല്ല നമുക്ക് സംഘർഷത്തിൽ ഉണ്ടാകുന്നത് ശത്രു മിത്രഭാവമാണ് ആണ് ഗീതകളിൽ സംബന്ധിച്ച് ശത്രു മിത്ര മനസ്സിനെ ശരിയാക്കാൻ എനിക്ക് ലോകത്തൊന്നും ശത്രുവിനെ മിത്രത്തെ ഇല്ലാതാക്കാൻ വലിയ പ്രയാസമാണ് അതത്ര സുഖകരം എളുപ്പം നടക്കുന്നതായിരിക്കും അതുകൊണ്ട് മനസ്സ് അത്തരം വികാരങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഭൗതികത്തിലായാലും ആത്മീയത്തിലായാലും മനസ്സ് ദുഷ്ട മനസ്സ് ദുഷിച്ച മനസ്സ് നമ്മുടെയൊക്കെ മനസ്സങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ദുഷിക്കാറുണ്ട് അല്ല മനസ്സ് ദുഷിക്കുന്നതിന് പ്രത്യേകിച്ച് അതിനൊരു വികാരം വേണമെന്നും നമ്മുടെ ചുറ്റുപാടുകളെ എന്തും നമ്മുടെ മനസ്സിനെ ദുഷിപ്പിക്കാം മിത്രമാണെങ്കിൽ ആസക്തിയിലൂടെയും ശത്രുവാണെങ്കിൽ വിദ്വേഷത്തിലൂടെയും എല്ലാം ദുഷിപ്പിക്കാം അപ്പോ എന്താണ് ദുഷ്ടമനസ്സുള്ള ഈ ലോക ജീവിതത്തെ തന്നെ വളരെ അങ്ങോട്ട് ആസ്വാദ്യകരമാക്കാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് ആസക്തി അതിനെ നമ്മുടെ വിചാരത്തെ ശുദ്ധമാക്കാം അങ്ങനെ ലോകജീവിതം ചിലത് പറയുന്നതാണ് ഒരു ജന്മമാണ് കിട്ടുന്നത് അതിന് സന്തോഷിക്കണം പിന്നെ കിട്ടത്തില്ല അതൊക്കെ ശരിയല്ലേ പക്ഷേ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാതെ ഇത് ആസ്വദിക്കാനും ആസ്വദിച്ച നേരത്തെ പറഞ്ഞ പോലെ ദുഃഖാനുഭവം സുഖം വരുമ്പോൾ ദുഃഖം അപ്പം മനസ്സിനൊന്ന് സംസ്കരിച്ചിട്ട് ഈ ലോകത്തെ തന്നെ മനുഷ്യൻ സുഖമായി ജീവിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് അതിനാണ് ജീവൻ നോക്കി എന്ന് പറയുന്നത് അല്ലാത്താണ് ദുഷ്ട മനസ്സെന്ന് പറയുന്നത് അവരെന്താണ് അന്ധതത്വ എന്താണ് അവിടെ പാതാളത്തോടെ എന്ന് പറയുന്നത് അന്ധത എന്ന് പറയുന്നത് അറിവില്ലായ്മ ഇതിനൊക്കെ മനുഷ്യന് വേണ്ടതെന്താ ആത്മീയത്തിലായാലും ശരി ഭൗതികത്തിലായാലും ശരി മനുഷ്യന് വേണ്ടത് അറിവാണ് അറിവാണ് മുഖ്യം അറിവിൽ തന്നെ ശരിയായ ശരിയായിട്ടുള്ള അറിവ് വിവേകം അതാണ് മുഖ്യം ആ അറിവുകൊണ്ട് മാത്രമേ നടക്കുന്നതാണ് ഇനി പറയുന്ന ഭാഗങ്ങളെല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് അറിവ് നേടും അറിവാണ് പ്രധാനം സ്വദേശു ഈ സംഭോഗാസന മാത്രേണ സന്തുഷ്ടാഹ ദുഷ്ടമനസ്സ താൻ ഉണ്ട നിർജുരാധി വിഷമങ്ങളിലെല്ലാം സന്തുഷ്ടന്മാരായിരിക്കുന്ന ഭോഗം എന്ന് പറയുന്ന സുഖം ദുഃഖമുണ്ട് സുഖം മാത്രം ദുഃഖത്തിന് മനുഷ്യൻ സന്തോഷിക്കാറുണ്ട് നമ്മളെല്ലാം ദുഃഖത്തിന് സന്തോഷം ശത്രുവിന്റെ ദുഃഖത്തിൽ നമ്മളൊക്കെ സന്തോഷിക്കും അവനത് കിട്ടിയല്ലോ അവൻ അനുഭവിക്കട്ടെ അതാണ് ദുഃഖത്തിൽ മനുഷ്യൻ സന്തോഷിക്കും അതുകൊണ്ടാണ് ലോകത്തിലുള്ള സുഖവും ദുഃഖവും കണ്ടുകൊടുക്കുന്നത് അപ്പോൾ ദുഷ്ട മനസ്സ് അറിവില്ലായ്മ കൊണ്ട് വരുന്ന ദുഷ്ട മനസ്സ് അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഏ ശതേഷു ദുരന്തേഷു ദുഷ്കൃതാം ആരംഭശാരിഷ ദുഷസ്സു മിത്രരൂപേ ഭക്താവായി ഭൂമിഷു ഇവിടെ ഈ പറയുന്നതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ എങ്ങനെ സംസ്കരിക്കാം അവിടെ മനസ്സിന് എന്തൊക്കെ ഗുണങ്ങളാണ് കൈവരിക്കേണ്ട കാര്യങ്ങൾ പറയുന്നത് അതിലൂടെയാണ് ഈ പറയുന്നത് ജീവൻ മുക്തി എന്ന് പറയുന്നത് എത്തേണ്ടത് മനസ്സ് നന്നാവും മനസ്സ് നന്നാകാനുള്ള കാര്യങ്ങളാണ് പറയുന്നത് ഭോഗഭൂമിഷു നേരത്തെ ഞാൻ പറഞ്ഞാൽ വിശദീകരണം ഭോഗഭൂമികൾ ഇവിടെ ഭോഗഭൂമി ഭൂമിഷു ഭോഗം മസ്യസ്തി ഭോഗഭോഗി അതിന്റെ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് ചിലപ്പോ കുറച്ച് അഡ്വാൻസ് ആയി ഭോഗതലങ്ങളെ നമുക്ക് അനുഭവിക്കേണ്ട ഈ ഭോഗതലങ്ങളെ ഒരുപാടുണ്ടല്ലോ നമുക്ക് അനുഭവിക്കേണ്ട സുഖ അല്ലെങ്കിൽ ഭോഗഭോഗി ഭോഗമസ്യസ്ഥിതി ഭോഗി ഭോഗങ്ങളുള്ള ഇടം ഭൂമി തലം അനുഭവ തലങ്ങളെന്ന് പറയാം അതെങ്ങനെയുള്ള സുഖദുഃഖ അനുഭവ തലങ്ങൾ അതെങ്ങനെയാണ് പറയുന്നു ഏ ഭൂഗഭൂമിഷു ശക്തേഷു ചിലപ്പോൾ നമ്മൾ ചതിക്കുന്നതായിരിക്കും ചതി എല്ലായിടത്തും ഉണ്ട് നമ്മൾ ചിലപ്പോൾ മനഃപൂർവ്വം ചതിക്കും ചിലപ്പോൾ അത് മനഃപൂർവ്വം ചതിക്കുന്നതായിരിക്കും മനഃപൂർവ്വം നമ്മളെ അതിന് ചതിക്കണമെന്ന് വേണ്ട നമ്മളൊരു ചതിയിൽപ്പെട്ടു പോകുന്നു ഒരു കണ്ണത് കാലപ്പഴക്കം കൊണ്ട് പുല്ല് മൂടിയിരുന്നു കൊല്ലും മൂടുന്നതാണ് കിണർ നമ്മളെ ചതിക്കാൻ വേണ്ടി കൊല്ലും മൂടി കാത്തിരിക്കുന്നത് പക്ഷെ അതൊരു ചതിയാണ് നമ്മളെ സംബന്ധിച്ചത് അതുകൊണ്ടാണ് നമ്മൾ വിശ്വസിച്ച് നടക്കുന്നത് അങ്ങനെ ഉറങ്ങുന്നില്ല എന്ന് വിശ്വസിച്ച് നടക്കുന്നു പക്ഷെ നമ്മളെ ഇന്ന് ചാടിപ്പോകും നമ്മളെ ആരെങ്കിലും ചതിക്കുന്നതാണ് അങ്ങനെ ഒരു കൂർത്തം കൊണ്ട് വഴിയിൽ നമ്മളെ കാത്തിരിക്കുകയാണ് എന്താ നമ്മളെ കാലം തളിച്ചു കയറാൻ വേണ്ടി അത് ഇരിക്കുന്നതാണ് പ്രകൃതിയിൽ അങ്ങനെ സംഭവിക്കുന്നുണ്ട് അതും ഒരു വഞ്ചന നമ്മളെ സംബന്ധിച്ച് ഒരു ചതിയാണ് കാരണം നമ്മൾ വിശ്വസിച്ച് ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാണ് നമ്മൾ സഞ്ചരിക്കുന്നത് പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള പടുകുഴികളും കൂർത്തമുള്ളതും ജീവിതത്തിൽ മനുഷ്യനെ കാത്തിരിക്കുന്നു അതിന് അതിനെയൊന്നും വഴി പറഞ്ഞിട്ട് കാര്യമില്ല ഇതൊക്കെ പ്രകൃതിയിലുള്ളത് അത് അതും ഷഠന്മാരാണ് പഞ്ചകന്മാരാണ് ഇനി അത് കൂടാതെ ബോധപൂർവം ചതിക്കുന്നവരുണ്ട് നേരിട്ട് നമ്മളെ തോൽപ്പിക്കാൻ കഴിയുന്നെങ്കിൽ ചതിയിലൂടെ തോന്നി പഞ്ചനയിലൂടെ തോന്നി ചതിച്ച് കൈക്കലാക്കുന്നവരുണ്ട് നമ്മളിരിക്കുന്ന എന്തെങ്കിലും കൈക്കലാക്കാൻ വേണ്ടി ചതി പ്രയോഗിക്കും എല്ലാവരും ചതി പ്രയോഗിക്കാത്തവരില്ല ഒരു രംഗവും കുമാരന്റെ ഭട്ട പിന്നെ ആസ്തികനാണ് വേദം വേദധർമ്മങ്ങളെല്ലാം അറിഞ്ഞ ആളാണ് ആസ്തികനായി ജീവിച്ച ആളാണ് പക്ഷെ കഥയിൽ പറയുന്നതാണ് ബൗദ്ധന്മാരെ ചതിച്ച് അവരുടെ വിദ്യ മനസ്സിലാക്കുക ദൂരാസ്തികൻ അങ്ങനെ ചെയ്യാൻ പാടും ചതിക്കാതിരിക്കുക എന്ന് പറയുന്ന അടിസ്ഥാനപരമായ ഗുണമല്ല പക്ഷെ അറിവിന് വേണ്ടി മനുഷ്യൻ ചതി അറിവ് നേടാൻ വേണ്ടി കപട വേഷം കിട്ടി അടുത്തുകൂടി അറിവ് നേടിയിട്ട് ആ അറിവ് തിരിച്ചു പറയുകയും അതാണ് നിങ്ങൾക്ക് കുമാരന്റെ ബുദ്ധന്റെ രചനകളൊക്കെ വായിച്ചറിയാം ബുദ്ധന്മാര് നേരെ അത് പ്രയോഗിച്ച് ബൗദ്ധന്മാര് അവരിൽ നിന്നും നേടിയ അറിവ് എന്ന് അവർക്ക് പ്രയോഗിച്ചു അടുത്ത് കൊടുക്കുമ്പോൾ അറിയാൻ പറ്റത്തില്ല അവൻ ചതിക്കാനാണ് വന്നത് അപ്പൊ അറിവ് പോലും അങ്ങനെ മനുഷ്യൻ ഉപയോഗിക്കാൻ പിന്നെ ലോകത്ത് ഇന്നിപ്പോ സർവകാര്യങ്ങൾ അറിവ് ഉപയോഗിച്ചെന്ന് വെച്ചാൽ ആത്മീയതയെ തന്നെ ഉപയോഗിക്കുന്നു ചതിക്കാനായിട്ട് ആത്മീയ പൊടിച്ചതി മതങ്ങൾ ചതിക്കുന്ന മനുഷ്യൻ ആത്മീയതയിൽ ചതി എല്ലായിടത്തും ചതി ഉപയോഗിക്കും ആൾക്കാർ ട്രാപ്പിൽ പെടുത്തും കെണിയിൽ നിരന്തരം നമുക്ക് പത്രങ്ങളൊക്കെ വായിക്കും അങ്ങനെയുള്ള നിരന്തരമാണ് കൽപ്പനയിലാണ് ജ്യോതിഷം മന്ത്രവാദം ഇതൊക്കെ ആത്മീയ കടി കെണികൾ നരബലി ഒക്കെ കെണികളാണ് അതൊക്കെ ആത്മീയതയുടെ ഭാഗമാണ് ദുഷിച്ചാത്മീയതയുടെ ശിഷ്യവിത്താപഹാരം ശിഷ്യന്മാരുടെ സമ്പത്തെല്ലാം അടിച്ചു മാറ്റി അതിനുവേണ്ടി വ്യാജ വേഷങ്ങളിൽ വരുന്ന ഗുരുക്കന്മാർ അങ്ങനെ സർവത്ര ആത്മീയതയെ ഒളിച്ച് ഭൗതികത്തിന് അറിവിന്റെ ഏറ്റവും പവിത്രമായ അറിവിന്റെ കൈമാറ്റത്തിനോട് എവിടെയല്ലാത്ത ബിസിനസ്സിലുണ്ട് രാഷ്ട്രീയത്തിലുണ്ട് അവർക്ക് പറയാനില്ല അവിടെ അതിന് ചതിയിലൂടെയാണ് ജയിക്കുന്നത് അവിടെ വഞ്ചനയിലൂടെ ജയിക്കാൻ പറ്റുന്ന ഒരു ധാരണയാണ് നേരെ ജയിക്കാൻ പറ്റും യുദ്ധത്തിൽ മാത്രമല്ല നമ്മുടെ യുദ്ധത്തിലൊക്കെ വഞ്ചനയിലൂടെ ജയിക്കാൻ പറ്റും നേരെ ജയിക്കാൻ പ്രയാസം വളരെ പ്രയാസം പക്ഷെ യുദ്ധത്തിൽ മാത്രമല്ല രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും എത്ര ആൾക്കാരെ ചതിഞ്ഞു അതുകൊണ്ട് എന്താണ് ഈ ഭോഗ എന്തിനു വേണ്ടി ഇതെല്ലാം ഈ ഭോഗതലങ്ങളിൽ സുഖ സുഖ അനുഭവം ദുഃഖത്തിന് വേണ്ടിയല്ല സുഖത്തിന് വേണ്ടിയാണ് ചെയ്യുന്ന അവന് ദുഃഖവും കിട്ടുള്ളൂ മറ്റൊരു കാര്യം അത് അനുഭവിച്ചേക്കും അതിനുവേണ്ടി എന്താണ് സർവത്ര മനുഷ്യനത് ഉപയോഗിക്കും മനുഷ്യരതിന് വിധേയരാകുന്നു അറിഞ്ഞു അറിയാതെ ചിലരത് അറിയുന്നു വളരെ ജാഗ്രതയുള്ള മനുഷ്യരെന്ത് ചെയ്യുന്നു കഴിയുന്നത്രയും ചതികളിൽപ്പെടാതെ മാറിയിരിക്കുന്നു ചതിയിലൂടെ തന്നെ ആരും അടിമപ്പെടുത്താതെ ചതിയിലൂടെ തന്നെ ചൂഷണം ചെയ്യാതെ ഇത്തരം രംഗങ്ങളിൽ നിന്നും മാറി അങ്ങനെ മാറി നിൽക്കാന്ന് പറഞ്ഞു രംഗത്ത് നിന്ന് കഴിഞ്ഞാൽ ചതിക്കേണ്ടി ചതിക്കും വിധേയനാകേണ്ടി വരും അല്ലെങ്കിൽ ചിലപ്പോൾ ചതിക്കേണ്ടി അല്ല ചതിക്ക് വിധേയനായിരിക്കും വിധേയനാകരുതെന്ന് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ പാത്തും പതുങ്ങിയൊക്കെ ജീവിക്കേണ്ടി ഒളിച്ചു പാത്തൊക്കെ ജീവിക്കേണ്ടി സമൂഹത്തിലേക്ക് വന്നോ ഒരു രക്ഷയും സതി എന്താണെന്ന് തിരിച്ചറിയുന്ന മുമ്പ് തന്നെ അറിയപ്പെട്ടു അതാണ് ഈ പറയുന്നതെല്ലാം ചതിയെ കുറിച്ചാണ് പറയുന്നത് ചതി എന്ന് വെച്ചാൽ ഈ ഭോഗഭൂമികളിൽ ഭോഗതലങ്ങളിൽ ഉള്ള ചതികളെ കുറിച്ചാണ് പറയുന്നത് ദുരന്തേഷ് എന്ന ദുരന്തമാണ് ഇതിന് അവസാനമില്ലെന്ന് പറയാം അല്ലെങ്കിൽ ഇത് ദുഃഖത്തിൽ കലാശിക്കുന്നു രണ്ടും പറയും ജീവിതം ഇങ്ങനെ തുടർന്നുകൊണ്ട് പോവുകയാണെങ്കിൽ ഈ ചതികൾ മനസ്സിലാക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന ദുഃഖത്തിനൊരവസാനം ജീവിത അവസാനം വരെ ഈ ചതികൾ ദുഃഖത്തിൽ അല്ലെങ്കിൽ ആത്യന്തികമായിട്ട് ഈ ഭോഗ തലങ്ങൾ നമുക്ക് തരുന്നത് ദുഃഖം തന്നെയാണ് ദുരന്തം രണ്ടർത്ഥം ദുഷ്കൃത ആരംഭശ ദുഷ്കൃതം എന്ന് പറയുന്നത് ദുഷിച്ച പരിണാമം കൃതം ദൂഷിക്കുന്നു വ്രതം എന്ന് വെച്ചാൽ ചെയ്തത് എന്ന് വെച്ചാൽ അതിന്റെ ഫലം അങ്ങനെയുള്ള ആരംഭങ്ങൾ എന്ന് വെച്ചാൽ കർമ്മങ്ങൾ അപ്പോ ദുഷിച്ച പരിണാമങ്ങളുള്ള കർമ്മങ്ങൾ സ്വഭാവമായിരിക്കും ശാരീരിക സ്വഭാവം അത് ശീലമായിരിക്കും പ്രവൃത്തിയുടെ ഫലമെല്ലാം ദോഷമുള്ളത് അറിയണമെന്നില്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലങ്ങളൊക്കെ ദോഷമുള്ളതാണോ എന്ന് നമ്മൾ അറിയണമല്ലോ എന്തുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത് ഈ ഭോഗഭൂമിയിലാണ് സുഖത്തെ നേടാൻ വേണ്ടി ദുഃഖത്തെ ഒഴിവാക്കി പ്രവർത്തിക്കുകയാണ് അപ്പോൾ അതിന്റെ അനന്തരഫലം അതാണ് ദുഷ്കൃതം പറയാറില്ല അവനവന്റെ ദുഷ്കൃതത്തെ അനുഭവിക്കുന്നു ദുഷ്ടപ്രവൃത്തി അനുഭവിക്കുന്നു അങ്ങനെയുള്ള ആരംഭശീലം ഉള്ളതാണ് ഈ ഭോഗതലങ്ങളല്ല നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ശരിയാണെന്നോ തെറ്റാണെന്നോ പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ പറ്റും കാലം കൊണ്ട് അത് അപ്പോഴാണ് നമ്മൾ പശ്ചാത്തലിക്കുന്നത് വേണ്ടായിരുന്നു അങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടിയിരുന്നത് ഇന്നാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാറില്ല ഇന്നത്തെ കാലത്താണെങ്കിൽ ഒരിക്കലും ഞാനങ്ങനെ ചെയ്യുന്നില്ല കാരണം പശ്ചാത്താപം എന്ന് പറയുന്നത് എന്താണ് വൈകി വന്ന വിവേകം എന്നിട്ട് പശ്ചാത്താപം സമയത്ത് വരും എന്തെങ്കിലുമൊക്കെ വേണ്ട നിങ്ങൾ പ്രവർത്തിക്കും പ്രവർത്തിക്കുമ്പോൾ എന്താണ് ദുരാഗ്രഹം കൊണ്ട് പ്രവർത്തിക്കും പ്രവർത്തിക്കുമ്പോൾ എന്താണ് സാരമില്ല സാരമില്ല പക്ഷെ മുമ്പോട്ട് ചെല്ലുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിന്റെ പഴയ പേജുകളൊക്കെ മറിച്ചു പോകുന്നത് അപ്പോഴാണ് പറയുന്നത് അപ്പോഴാണ് വിവേകം വരുന്നത് വൈകി വന്ന പശ്ചാത്തലം വേണ്ട എന്ന് ഇത് മനുഷ്യന് സംഭവിക്കുന്നത് ഇതെല്ലാം ഇതിൽ നിന്നൊന്നും ഒരു മനുഷ്യനും മാറാൻ പറ്റില്ല എല്ലാ മനുഷ്യന്റെ ജീവിതത്തിലും ചെറുതായിട്ടോ വലുതായിട്ടോ ഇതെല്ലാം ഉണ്ടാവും ഇത് ആരെങ്കിലും ഒരാളുടെ ദോഷമല്ല വലിയ മനുഷ്യൻ ചെറിയ മനുഷ്യന്റെ എല്ലാം മനുഷ്യന്റെ ജീവിതം അങ്ങനെയാണ് പോകുന്നത് ഒരു മനുഷ്യന്റെയും ജീവിതം എന്താണ് ഒരിക്കലും നേർരേഖയെ സഞ്ചരിച്ചിട്ടില്ല അങ്ങനെ ഒരു ജീവിതഗതി എന്ന് പറയുമ്പോൾ മനുഷ്യനായി ജനിച്ച ഹോമോസാപ്പിയൻസ് എല്ലാം അതാണ് ഈ കാണുന്ന എന്റെ കൈ എന്റെ കാല് എന്റെ തല എന്റെ മൂക്ക് എന്റെ ചെവി ഇതുപോലെ നിങ്ങൾ എന്തൊക്കെ കാണുന്നുണ്ടോ അതെല്ലാം ഹോമോസാപ്പിയൻസ് മറക്കല്ല എന്നെ പോലെ ഇരിക്കുന്നതൊക്കെ എന്താണ് ഹോമോസാപ്പിയൻസ് ഇതിനെല്ലാം ജീവിതം ഒന്ന് മനസ്സിലൊരു തെറ്റിദ്ധാരണം വെച്ചുകൂടെ അതുകൊണ്ട് എന്താണ് ഇതിനൊരു ലീനിയർ ആയിട്ടുള്ള പോക്കില്ല ഇതിനെന്താണ് ഋജുഗതി എന്നുവെച്ചാൽ ഇതിനകത്ത് ഉയർച്ചയും താഴ്ചയും വീഴ്ചയും ഉയർത്തി എഴുന്നേൽക്കും ഇതെല്ലാം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ മുമ്പോട്ട് പോകുന്നു പിന്നെ നമ്മൾ ഇതിനകത്ത് സമാശ്വസിക്കുന്നു പലതിനെയും മറക്കുന്നു പലതിനെയും മറക്കാൻ ആഗ്രഹിക്കുന്നു അല്ലേ നമ്മൾ പലതവണ കൃഷി കയറി ഇറങ്ങിയവരാണ് ഉയർത്തി എഴുന്നേറ്റവരാണ് നമ്മളത് അംഗീകരിക്കുന്നത് എല്ലാ മനുഷ്യരുമുണ്ട് അതൊന്നും അവന്റെ ഈ വർണ്ണവസ്ത്രങ്ങളെ കൊണ്ടൊന്നും പൊതിഞ്ഞു വയ്ക്കാൻ പറ്റില്ല മനുഷ്യൻ അങ്ങനെയാണ് ഹോമോസ്വാപ്യൻസ് അങ്ങനെ പറ്റും പരിണാമം അവൻ അങ്ങനെയാണ് പരുവപ്പെടുത്തിയിരിക്കുന്നത് അതറിഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ് നിഷ്കൃതാരംഭശാല എന്റെ സ്വഭാവം അതാണെന്ന് പറയുമ്പോൾ ശാരീരിക സ്വഭാവം ഈ പ്രകൃതിയുടെ പ്രപഞ്ചത്തിന്റെ സ്വഭാവം അതാണെങ്കിൽ നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് എന്താണ് സ്വഭാവത്വം പ്രവർത്തന സ്വഭാവം പ്രവർത്തിച്ചുകൊണ്ട് തന്നെ അതിനങ്ങനെ പൂർണ്ണമായും മാറ്റാൻ പറ്റില്ല പിന്നെ ഇതിന്റെ ഇതിന്റെയൊക്കെ ആവശ്യം എന്തെന്ന് തോന്നുന്നു വിവേകം കൊണ്ട് കുറെയൊക്കെ മെരുക്കം കൈകാര്യം ചെയ്യും മനസ്സുകൊണ്ട് നേരിടാം ഇത്രയും നേരിടുക എന്നുള്ളതാണ് മാനസികമായി ഇവരെയൊക്കെ നേരിടുക എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്നാണ് ലോകത്ത് ഒരു മനുഷ്യനെ എടുത്തിട്ട് പടുകുഴിയിൽ വീഴാത്ത പാമരനുണ്ടോ ഏതെങ്കിലും ഒരു കുഴിയിൽ പോയി ചാടാത്ത ഒരു മനുഷ്യൻ ഈ ലോകത്തുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം ഏതെങ്കിലും കുഴിയിൽ വീഴാത്ത ഒരുത്തൻ ഈ ലോകത്ത് കാണുന്നുണ്ട് പിന്നെ പലർക്കും ഒരു ഗുണമുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുഴിയിൽ വീണ് കഴിഞ്ഞാലും അതിന്റെ ആഴം അവർക്ക് മനസ്സിലാവും അതൊരു നല്ല കാര്യം എത്ര ആഴമുള്ള കുഴിയിലാണ് താൻ വീണതെന്ന് മനസ്സിലാവും അതുകൊണ്ട് സമാശ്വസിച്ച് ജീവിക്കുന്നവരാണ് എന്താണ് ഇത് ദുഷ്കൃത ആരംഭശാലിയാണ് ഈ ഭോഗഭൂമികൾ രണ്ടു തരത്തിലുണ്ട് നേരത്തെ പറഞ്ഞാണ് ദിഷത്സ് മിത്രരൂപേഷ ഇതിന് ഈ ഒരേ ഒരു പ്രപഞ്ച തലം തന്നെ നമ്മുടെ മുമ്പിലുള്ളത് ചിലതൊക്കെ നമുക്ക് ശത്രുക്കളാണ് വിഷസ് ചിലതൊക്കെ മിത്രരൂപേ ചിലതൊക്കെ നമുക്ക് മിത്രങ്ങളാണ് എന്തായാലും ശരി എന്താണ് ഭക്ത നമ്മളെല്ലാം ഇതിന്റെ ഭക്തന്മാരാണ് നമ്മൾ പറയാനല്ല നമ്മൾ വേറെ ഭക്തന്മാരാണെന്ന് പറയും അതൊരു ക്ലെയിം മാത്രമാണ് അങ്ങനെ വേറെ ഭക്തിയിലൊന്നുമല്ല മനുഷ്യൻ ജീവിക്കുന്നത് ഈ പറഞ്ഞ ഭോഗഭൂമികളിലെ ഭക്തന്മാരായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് പിന്നെ ചിലരൊക്കെ എന്ത് ചെയ്യുന്നു അതിൽ നിന്നും കുതിരി മാറാൻ ശ്രമിക്കുന്നു അതിനുള്ളെങ്കിൽ ഭക്തി എന്ന് അല്ലാതെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എല്ലാ മനുഷ്യരും എന്താണ് ഈ പറയുന്ന ഭോഗഭൂമികളിലെ ഭക്തന്മാരാണ് അവിടെ രണ്ടു കൂട്ടരുമുണ്ട് ശത്രുക്കളുമുണ്ട് മിത്രങ്ങളുമുണ്ട് അപ്പൊ മനുഷ്യന്റെ ജീവിതത്തെ മനുഷ്യന്റെ മനസ്സിന് അവന്റെ പ്രവൃത്തികളെ എല്ലാ ജീവിത വ്യാപാരങ്ങളെയും എന്താണ് പടം വരച്ചതുപോലെ ഇവിടെ വരച്ച് കാണിച്ചിരിക്കുകയാണ് കൃത്യം ഇതാണ് ജീവിതം എന്ന് പറയുക അതുകൊണ്ട് ഇതിൽ അങ്ങനെ ആരും കയറി പൊങ്ങച്ചന്മാരും ദിവ്യന്മാരൊന്നും ആവേണ്ട കാര്യമില്ല ഇങ്ങനെ ജീവിതം പോകുന്നു പിന്നെ എന്താ മനുഷ്യന് ഇതിൽ ആശയ്ക്ക് ഒരു തന്നെ അവന്റെ ആത്മശുദ്ധിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത്രയും പറയാൻ പറ്റും അതിനുവേണ്ടി അവൻ എന്തെങ്കിലും പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഇതിനെയൊക്കെ പരിഗണിച്ച് ഇതിനെയൊക്കെ അവഗണിച്ച് രണ്ടും വേണം ഇതിനെ പൂർണ്ണമായി അതുകൊണ്ട് അവഗണിക്കാനും പാടില്ല അതിനെയൊക്കെ പൂർണ്ണമായും പരിഗണിക്കാനും പാടില്ല അപ്പോൾ അതിന് വേണ്ടത്ര കരുതലോടുകൂടി ഒരുത്തൻ തന്റെ വിശുദ്ധിക്ക് വേണ്ടി ഒരു പരിശ്രമം നടത്തരുത് അത് ആ വ്യക്തിയുടെ നന്മ എന്നെ പറയാൻ അതിന്റെ പേരിൽ അവന് വലിയ ക്രെഡിറ്റ് സ്കോറൊന്നും നേടാൻ പറ്റത്തില്ല അതിനൊന്നും കാര്യമില്ല അതാണ് ഈ പറയുന്നതിന്റെ സാരം ദിഷസ് ഇത്തരം രൂപേഷു ഭക്താവൈ ഭക്തന്മാരാണല്ലോ നമ്മളെല്ലാവരും ആണ് ഭോഗഭോഗിഷു ഈ ഭോഗതലങ്ങൾ ഭോഗ വീണ്ടും അതിന് ഭോഗഭോഗിഷു വെച്ച ഭോഗഭോഗിഷു എന്റെ മനസ്സിൽ ശബ്ദത്തിലല്ല അർത്ഥത്തിലാണ് അതുകൊണ്ടാണ് അങ്ങനെ ചാടിക്കുന്നത് ഈ ഭോഗതലങ്ങളിൽ എങ്ങനെയുള്ളതാണ് ഈ സഠയേഷു വഞ്ചനാരൂപത്തിലുള്ളതാണ് ദുരന്തമാണ് ഇതിന് അവസാനം ദുഃഖത്തിൽ അവസാനിക്കുന്നു ദുഷ്കൃത ആരംഭശാലേഷു ദുഷ്ടഫലങ്ങളാകുന്ന പ്രവൃത്തിയാണ് ഇതിന്റെ സ്വഭാവം ഇവിടെ ദുഷസ്സു വിത്തര ഇവിടെ ഇത് തന്നെ എന്താണ് ശത്രുരൂപത്തിലുമാണ് മിത്രരൂപത്തിലുമാണ് അതിൽ ഭക്താവൈ അതിൽ ഭക്തന്മാരായിരിക്കും ആര് ആരാണ് എല്ലാവരും ഇതിൽ ഭക്തന്മാരായിരിക്കുകയാണ് അതാണ് മനുഷ്യന്റെ അവസ്ഥ ഇവിടെ തീരുന്നില്ല അടുത്തൂടെ വരണം എന്നത് ശരിയാണ് തേ അങ്ങനെയുള്ള ഭക്തന്മാർ യാന്തി ദുർഗമാ ദുർഗം ദുഃഖ ദുഃഖം ഭയാ ഭയം നരകാ നരകം മൂഢ മോഹമന്തര ഇങ്ങനെയുള്ള ഭക്തന്മാരെ കുറിച്ചാണ് പറയുന്നത് ഭക്തന്മാരെന്നൊക്കെ പറയുന്നവർക്ക് ഇങ്ങനെയൊക്കെ തന്നെയാണ് പൊതുവേ ഈ ലോക തലങ്ങളിൽ ഇങ്ങനെ കെട്ടിമറിയുന്നവരാണ് പൊതുവെ അങ്ങനെയാണ് ഈ ലോകം അങ്ങനെയാണ് അപ്പൊ ഇത് കേൾക്കുമ്പോൾ ഇതൊരു നിരാശാവാദമാണെന്ന് തോന്നിപ്പോ അങ്ങനെയല്ല ഈ പറയുന്നത് അപ്പോ ചില യാഥാർത്ഥ്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു നിരാശയൊക്കെ കടന്നു വരും അത് വരുന്നത് സ്വാഭാവികമാണ് ഇങ്ങനെയാണോ എന്ന് തോന്നിപ്പോകും പക്ഷെ ഇവിടെ ഇത് പറയുന്നത് അങ്ങനെ നിരാശയ്ക്ക് വേണ്ടിയിട്ടല്ല അതിൽ നിന്നും കയർ കയറുന്നതിന് വേണ്ടിയിട്ടാണ് അതിനു വേണ്ടിയിട്ടാണ് ഇത് ഇത്രയും കാരണം നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നില്ല നമ്മുടെ എവിടെയാണ് പതിച്ചിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ശരിയായ ബോധമില്ല കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഈ പറഞ്ഞ വിശദീകരിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഒരു പോത്തിന്റെ മുമ്പ് ചെന്ന് ഒന്ന് കിട്ടി അതിനെന്തെങ്കിലും തോന്നും എന്തെങ്കിലും തോന്നും തോന്നുമില്ലേ പോത്ത് പശു കാള ഇതിന്റെ മുമ്പ് ചെന്ന് പറഞ്ഞു കഴിഞ്ഞു ഒന്നും തോന്നത്തില്ല എന്തുകൊണ്ട് ഞാൻ പറയുന്നതിന് കഴമ്പൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതിന് അർത്ഥമില്ലാത്തതുകൊണ്ടാണോ അല്ലല്ലോ ബോധത്തിന്റെ ഉള്ളിൽ പറഞ്ഞാൽ ഒന്നും തോന്നത്തില്ല ഒരു ചിന്തയും വരത്തില്ല ഒരു പ്രതികരണം ഉണ്ടാവത്തില്ല അപ്പൊ എല്ലാ സമൂഹങ്ങളിലും ഒത്തിരി പോത്തുകളുണ്ട് പ്രതികരണമില്ലാത്ത പോത്ത് അത് ലൗകികം ആത്മീയം ഗ്രഹം ആശ്രമം എന്നൊന്നും പറഞ്ഞിട്ടൊന്നൊരു കാര്യം എല്ലായിടത്തും ഉണ്ട് എന്താണ് താൻ എവിടെയാണോ പെട്ടിരിക്കുന്നതെന്നുള്ളതിനെ കുറിച്ച് ബോധമില്ലാത്ത ആൾക്കാർ പിന്നെ ഇത് പറയുന്ന എന്തിന് ഇത് കേട്ട് കഴിഞ്ഞാൽ ചിന്തിക്കാൻ ശേഷിയുള്ളവരൊന്ന് പറയാം അപ്പോൾ ശരി ഒരാളുടെ മനസ്സിൽ നിരാശ തന്നെ ദോഷം കാരണം എന്താണ് ആശയ്ക്ക് വഴിവെക്കും എന്നാ പിന്നെ ഇതിൽ നിന്ന് മുന്നോട്ട് പോകാമെന്ന് മനുഷ്യൻ ചിന്തിക്കുക അതിനുവേണ്ടി പറയുന്നതാണ് കടുപ്പിച്ച് പറയുന്നുണ്ട് പറയുന്നവർക്ക് ദുഷിച്ച മനസ്സൊന്നുമില്ല നന്നാക്കാൻ വേണ്ടി പറയുന്നു അതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ഫലത്തെക്കുറിച്ച് പറയുന്നു തേ അവരെല്ലാം എന്ത് ചെയ്യുന്നു ഞാൻ എങ്ങോട്ട് പോകുന്നു ദുർഗമാ ദുർഗം ദുർഗങ്ങളിൽ നിന്നും ദുർഗം ഇത് മറി മറികടക്കാൻ പ്രയാസമുള്ള വലിയ കോട്ടം ദുർഗമോ ദുർഗമെന്ന് പറയുന്നു എന്നുവെച്ചാൽ അവർക്ക് ഈ പ്രശ്നങ്ങൾ മറികടക്കാൻ കഴിയാതെ മുമ്പോട്ട് മുമ്പോട്ട് ഇതിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞു പോയിക്കൊണ്ടേ ഇതൊക്കെ പ്രശ്നമാണെന്ന് കഴി കരുതുന്നവർക്ക് പോത്തുകൾക്കല്ല പ്രത്യേകം ദുഃഖ ദുഃഖം ദുഃഖത്തിൽ നിന്ന് ദുഃഖത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും ഭയാഗ്രഹം അവർ ഭയത്തിൽ നിന്ന് ഭയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും നരകാഗ്രഹം അവർ നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും എന്ന് വെച്ചാൽ അവരുടെ അനുഭവങ്ങളെ കുറിച്ച് പറയുക അരഘുഭാവ മോഹം വിവേകം കൊണ്ട് മന്ധര മന്ധരം എന്ന് വെച്ചാൽ മൂഢം അവിവേകം കൊണ്ട് മൂഢബുദ്ധികൾ മന്ദരബുദ്ധി വെച്ചാൽ മൂഢ മൂഢബുദ്ധി അവരെന്ത് ചെയ്യുന്നു വീണ്ടും വീണ്ടും ഇതിലിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും മുമ്പോട്ടേനെ പോയിക്കൊണ്ടേയിരിക്കും എന്ന് അപ്പോൾ ഇപ്പൊ പോത്തും പശുവൊക്കെ ഈ ലോകത്ത് ജീവിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ എല്ലാവരും ജീവിക്കുന്നു പക്ഷെ മനുഷ്യ ജീവിതത്തിന് ഒരു സാർത്ഥകതയുണ്ട് അത് അവരുടെ ജീവിതത്തിൽ ഇല്ല എന്ന് മനുഷ്യന്റെ ധാരണയിൽ നിന്നുകൊണ്ടാണ് ഈ പറയുന്നത് അവരുടെ ധാരണ എന്താണെന്ന് നമുക്കറിയാം മനുഷ്യനൊരു ഒരു ധാരണയാണ് ഇത് മനുഷ്യൻ മനുഷ്യന് വേണ്ടി ചിന്തിക്കുന്നതാണ് മൃഗങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നതാണ് ആ മനുഷ്യ ജീവിതത്തിന്റെ ആ സാർത്ഥകത എന്ന് പറയുന്നത് എന്താണ് ഇതെല്ലാം ചിന്തിച്ചിട്ട് മനുഷ്യൻ നേരത്തെ പറഞ്ഞതുപോലെ ജീവൻ മുക്തന്മാരായി ഇത്തരം എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മുക്തന്മാരായി ഇവിടെ അടുത്ത് പറയും സ്വസ്ഥന്മാരായി എന്ന് പറയുന്നത് അന്തശീതളതയുള്ള ആത്മശാന്തിയുള്ളവരായി ജീവിക്കുക ആത്മശാന്തിയുള്ളവരായി ജീവിക്കുക അതുണ്ടോ ഞാൻ ശാന്തി കൂടിയാണ് ജീവിക്കുന്നത് ഞാൻ ആത്മീയ ജീവിതത്തിലാണ് ജീവിക്കുന്നത് പക്ഷെ ഞാൻ ആത്മശാന്തിയോടെ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ല എന്ത് ചെയ്ത് ജീവിക്കുന്നു എന്നുള്ളതല്ല അതിന് കാര്യമൊന്നുമില്ല എന്താണ് ഞാൻ സത്സംഗം കേൾക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ഗ്രന്ഥങ്ങൾ പഠിക്കുന്നുണ്ട് ഞാൻ ജപം ചെയ്യുന്നുണ്ട് തപം ചെയ്യുന്നുണ്ട് സേവ ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് ഇത് ചെയ്യുന്നുണ്ട് നമുക്ക് നൂറ് കാര്യങ്ങൾ പറയാനും കാണാം പക്ഷെ ആത്മശാന്തിയുണ്ട് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട് ഒരു നിമിഷമെങ്കിലും ആ ശാന്തി സുഖം അതിലിരിക്കാനോ നടക്കാനോ കിടക്കാനോ ഉണ്ണാനോ ഉറങ്ങാനോ പറ്റിയിട്ടുണ്ട് ഇതാണ് മുഖ്യമായ അതോ ഇങ്ങനെ ശല്യപ്പെടുന്ന എന്ന ഒരു മനസ്സും വേറെ ഇങ്ങനെ ജീവിക്കുകയാണ് ഇതൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇതല്ല അർത്ഥിച്ചു മറിച്ചാണെങ്കിൽ ഇതൊക്കെ സാധിക്കും ഇത്രയേ ഉള്ളൂ അതിനുവേണ്ടിയിട്ടായി പറയുന്നു അതിനാണ് ജീവൻ മുക്തി എന്നൊക്കെ പറയുന്നു തെറ്റിദ്ധരിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ തന്നെയാണ് ജീവൻ മുക്തി മറിച്ചാണെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും അതാണ് ഇവിടെ പറയുന്നത് അടുത്ത് പറയുന്നതിന് വേണ്ടി തന്നെയാണ് യേ സടേഷു ദുരന്തേഷു ദുഷ്കൃത ആരംഭകാലേഷു ദിശസ്സു മിത്രരൂപേഷു ഭോഗഭൂമിഷു ഭക്താഹ വൈ ഭക്തന്മാരായിരിക്കുന്നവർ അതിൽ മുഴുകിയിരിക്കുന്നവർ തേ അവർ ദുർഗാമാ ദുർഗം ദുഃഖാദുഃഖം ഭയാഭയം നരകാമയം തേ മൂടാണ് തേ മോഹമന്തര ബുദ്ധയ മോഹാഹ ദുർഗമാ ദുർഗം ദുഃഖ ദുഃഖം ഭയാഭയം നരക നരകം യന്ത്ര ഇതുകൂടെ നീ എന്താ നമുക്ക് പറഞ്ഞുതരാണ് വാസിഷ്ടത്തിൽ ഇതുകൂടെ നിങ്ങൾ പറഞ്ഞതാണ് നമ്മളെ തന്നെ എടുത്ത് പുറത്തിട്ട് കളഞ്ഞില്ല അല്ലേ എവിടെ നിന്ന് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മളെ തന്നെ എടുത്ത് പുറത്തിടുക പുറത്തിടുകയായിരുന്നു ആ സിഷ്ടമാണ് നമുക്ക് ശ്രദ്ധയുണ്ടെങ്കിൽ അത് വേണം പരസ്പര വിനാശത്തെ ശ്രേയസ്ഥ കഥാചൻ സ്വദുഃഖ ദിശേ രാമ തടു പരിസരഭംഗുരേ ഹേ രാമാദേവ രാമ തടുത് പ്രസരഭംഗുരേ തടുത് എന്ന് പറഞ്ഞറിയാമല്ലോ എന്താ തടുത് പ്രസരം അതിന്റെ അപ്പുറം അതുപോലെ ഭംഗുരം ക്ഷണികമായിരിക്കുന്ന സുഖദുഃഖ ദശ ഈ സുഖദുഃഖ ദശ ഇത് നമ്മുടെ ജീവിതം തന്നെ നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം സുഖവും ദുഃഖവും ഇങ്ങനെ സമ്മിശ്രമാണ് കടന്നു അതിനെ തന്നെ വർണ്ണിക്കുകയാണ് എന്തിനായാലും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ട് തലേ കയറുന്നില്ല പിന്നെ പറയാതെ എന്ത് ഇത് കോവിഡിന്റെ വാക്സിനേഷൻ പോലെ ഒന്നിടത്ത് ശരിയാവുന്നില്ല രണ്ടിടത്ത് ശരിയാവുന്നില്ല പിന്നെ അവസാനം ഒന്നിടത്ത് എന്തായിട്ട് പേര് ഞാനും എടുത്തത് ആ ബൂസ്റ്റർ ഇങ്ങനെ ബൂസ്റ്ററോ ബൂസ്റ്ററോ ഒക്കെയാണ് നിരന്തരം ഇങ്ങനെ വാക്സിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിരന്തരം ഇതാണ് ഇവരുടെ ജോലി എന്ന് പറയുന്നത് എന്താണ് പരസ്പര വിനാശത്തെ കഴിഞ്ഞില്ല സുഖദുഃഖ ദശ ഈ സുഖദുഃഖ ഈ തലം ദശ അവസ്ഥ ജീവിതം അതെന്താണ് അത് ക്ഷണികമാണ് പക്ഷെ നമുക്ക് ബോധമുണ്ട് ക്ഷണികമാണ് നമ്മൾ അതിൽ തന്നെ അങ്ങ് മുഴുകിപ്പോകും ഈ വാസിഷ്ടത്തിൽ പറയുന്ന ഒരു വലിയ ഒരു എന്താണ് ശങ്കരാചാര്യൻ പറയുന്നത് ഒരു വലിയൊരു അന്തരം വാസിഷ്ടപ്പോൾ അപ്പോൾ ഈ സുഖദുഃഖ തലത്തെ അങ്ങനെ പാടെ അങ്ങോട്ട് ഉപേക്ഷിക്കാമെന്നുള്ളത് തന്നെ അവിടെ ഉണ്ട് അതൊരു യാഥാർത്ഥ്യമായി അംഗീകരിച്ചുകൊണ്ടാണ് ആ സുഖദുഃഖ തലത്തെ എങ്ങനെ നേരിടണം നിലനിർത്തിക്കൊണ്ട് നിലനിർത്തുന്നതല്ല നമ്മൾ നിലനിൽക്കുന്ന ഒഴിവാക്കാൻ പറ്റും ആ ഒരു രീതിയിലാണ് ഇതിന്റെ പോക്ക് അപ്പൊ ഈ സുഖദുഃഖമായ ഈ തലം ഇതെന്താണ് പരസ്പര വിനാശത്തെ ഇതിന്റെ ഒരു പ്രത്യേകത എന്താണ് ഇത് നിരന്തരം പരസ്പരം നശിപ്പിച്ചുകൊണ്ടിരിക്കും എപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ നമുക്കൊരു സുഖം തോന്നും ഇതിന് സുഖം തോന്നും കാരണം സുഖം ദുഃഖത്തെ നശിപ്പിക്കുന്നു ദുഃഖം സുഖത്തെ നശിപ്പിക്കുന്നു രണ്ടും ഉണ്ട് നമുക്ക് ഇത് സുന്തോപസുന്ദന്മാരെ പറയണം അവര് എന്താ ചെയ്തത് പരസ്പരം ഭാഗവതത്തിൽ കേട്ടു പരസ്പരം ഗുസ്തി പിടിച്ചിട്ട് രണ്ടുപേരും കേട്ടു അതുപോലെയാണ് സുഖവും ദുഃഖം ഇവര് പരസ്പരം നശിപ്പിക്കുന്നവര് അതുകൊണ്ടെന്താണ് കഥാചന ശ്രേയസ്ഥ അതുകൊണ്ട് ഇത് ഒരിക്കലും എന്താണ് ശ്രേയ ശ്രേയസിൽ സ്ഥിതി ചെയ്യുന്ന ശ്രേയോ മാർഗത്തിൽ സ്ഥിതി ചെയ്യുന്നൊന്നല്ല ഈ ഒരു അവസ്ഥ ശ്രേയസിന് പറ്റിയതല്ല എന്നർത്ഥം ഇതിനെ അതിജീവിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ ഇതിനെ മറികടക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചിന്തിക്കണം എന്നാണ് ശ്രേയസ് ശ്രേഷ്ഠരീതി ശ്രേയസ് അപ്പോ ഇവിടെ പറയുന്നത് ഇതൊരു യാഥാർത്ഥ്യമാണ് സുഹൃത്തുക്കൾ എന്നാൽ അതിനെ പിന്തുടരാമോ അതും പറ്റത്തില്ല എന്നാൽ അതിനെ ഒഴിവാക്കാൻ പറ്റുമോ അതും പറ്റത്തില്ല ഞങ്ങൾക്ക് ഒഴിവാക്കി ജീവിക്കാൻ പറ്റില്ല പൂർണ്ണമായി അതിനെ പിന്തുടർന്ന് ജീവിക്കാനും പറ്റില്ല ഇതിന്റെ മധ്യത്തിൽ ഒരു വഴിയാണ് ഇവിടെ നിർദ്ദേശിച്ചത് ഇവിടെ മുഴുകിപ്പോകരുത് ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ യത്നം പ്രയത്നം വേസ്റ്റാക്കരുത് രണ്ടും പറ്റത്തില്ല അതായത് നമ്മുടെ സുഹൃത്തുക്കളെന്ന് പറയുന്നത് നമ്മുടെ ജീവിതാനുഭവങ്ങളാണ് ഇതിങ്ങനെ മാറി മാറി കൊണ്ടേയിരിക്കും ഇത് പ്രപഞ്ചത്തിന്റെ സ്വഭാവമാണ് ജീവിതത്തിന്റെ സ്വഭാവം ഇതിനടുത്ത് കീഴ്മേൽ മറിയുക അന്ന് സാധിക്കുന്ന കാര്യമില്ല മനുഷ്യൻ എന്നാൽ ഇത് ശ്രേയസ്ഥം ശ്രേയോ മാർഗത്തിൽ നിലനിൽക്കുന്നതാണ് അത് സാധിക്കും എന്നാ ഇതിനനുസരിച്ച് പോയാലോ അതും ശ്രേയോ മാർഗത്തിൽ നിലനിൽക്കുന്നു ഒഴിവാക്കുക എന്ന് പറയുന്നതോ അതും ശ്രേയോ മാർഗത്തിൽ നിലനിൽക്കുന്നു ഒരിക്കലും അതുകൊണ്ട് ഇവിടെ ഈ പറയുന്ന ശമം സന്തോഷം വൈരാഗ്യം പോലെയുള്ള ശീലങ്ങളിലൂടെ ഈ ലോകത്തിൽ ജീവിച്ചു പോകാനുള്ള കാര്യങ്ങളൊക്കെ പറയും തുടർന്ന് അതിനെക്കുറിച്ചൊക്കെയാണ് വിശദീകരിക്കുന്നത് ഇതാണ് തടിത് രാമ തടിത് പരസ്പര ഭംഗുരേ ശുഭദുഃഖദേശേ പരസ്പര വിനാശോക്തേഹേ പരസ്പരം നശിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ കഥാചന ശ്രേയസ് ഇതൊരിക്കലും ശ്രേയസ്സിൽ നിലനിൽക്കുന്നതല്ല